നിമിഷവും ഓർമ്മിക്കുക കുടുംബത്തിനകത്ത് നമ്മുടെ കർമ്മത്തെ ധന്യമായ യോഗമാക്കി മാറ്റി ചൈതന്യവത്തായ ഒരു കുടുംബജീവിതം ഇന്നു മുതൽക്ക് നിങ്ങൾക്ക് നയിക്കാൻ ജഗതീശ്വരാനുഗ്രഹമുണ്ടാകണം ഏത് ബോട്ടിൽ കഴിക്കുമ്പോഴും ലിക്കർ എടുക്കുമ്പോഴും ഓർമ്മിക്കുക ഓരോ പെഗ് ലിക്കർ നിങ്ങൾക്ക് ആശ്വാസമല്ല തരുന്നത് തീരാത്ത സ്ഥിരമായിട്ടുള്ള ദുഃഖമായിരിക്കും തരിക കുറേ കഴിഞ്ഞ് നമ്മളുടെ ജീവിതം നമ്മുടെ ഭാര്യയ്ക്ക് ഒരു ഭാരമായി തീരും മക്കൾക്കൊരു ഭാര്യമായി തീ ഭാരമായി തീരും ആശ്വാസം കണ്ടെത്താൻ വേണ്ടി ഇന്ന് പറഞ്ഞതും ഇന്ന് ചെയ്തതും ഇന്ന് ഭക്ഷിച്ചതുമായ വസ്തുക്കള് നാളെ പ്രശ്നമുണ്ടാക്കുമ്പോൾ നമ്മളുടെ ശരീരം നമുക്ക് തന്നെ ഭാരമായി തീരുന്ന ഒരു ദിവസം കട്ടിലിൽ കിടന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് കരയേണ്ടിയും ദുഃഖിക്കേണ്ടിയും വരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നും ധന്യമായ എന്നും ഒരൊറ്റ വരി ഭക്തിയോഗം എന്നുള്ള അർത്ഥം മനസ്സിലായി ജ്ഞാനയോഗം എന്ന അർത്ഥം മനസ്സിലായി കർമ്മയോഗം എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലായി വാച്യാർത്ഥം വ്യംഗ്യാർത്ഥം ലക്ഷ്യാർത്ഥം ഇത് മൂന്നും മനസ്സിലായി പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇതിനെ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി ആ കർമ്മത്തിലൂടെ മുമ്പോട്ട് പോയി ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ മക്കള് ഇത് വീട്ടിനകത്ത് നമ്മുടെ ഓഫീസിലെ നമ്മളെക്കാൾ ഉയർന്നവര് നമ്മളെക്കാൾ താഴ്ന്നവര് അവിടെ നമുക്ക് എങ്ങനെ ബന്ധം ദൃഢമാക്കാമെന്ന് മനസ്സിലായി അർപ്പണബോധത്തോടുകൂടി മനസ്സിനെ മനഃ മാൻ മാനേജ് അഡ്ജസ്റ്റ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്ത് ധന്യമായൊരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിച്ചാൽ വീണ്ടും ഞാൻ ആ മലയാള വരി തിരിച്ച് കൊണ്ടുവരുന്നു നമുക്ക് നാം ഈ പണിവത് നാഗം നരകവും അതുപോലെ നമ്മുടെ സ്വർഗവും നരകവും ജഗതീശ്വരൻ പണിയാൻ നമുക്ക് തന്നെ അവസരം നൽകിയിട്ടുണ്ട് അതിൽ ആറ് കോമ്പോണന്റ് ഉള്ളതിൽ അഞ്ച് കോമ്പോണന്റും അദ്ദേഹം തീരുമാനിച്ചു ഈ ഒരു കോമ്പോണന്റ് ഉപയോഗിച്ച് ആറെണ്ണത്തിനെയും മാനേജ് ചെയ്യാനുള്ള അവസരവും ജഗതീശ്വരൻ നൽകി എന്നുള്ളതും നേരത്തെ പറഞ്ഞ അല്പം തമാശ കലർന്ന വരിയിൽ ഓർമ്മിക്കുക ചെറുപ്പത്തിൽ ഒന്നും ചിന്തിക്കാതെ പലതും ചെയ്തു വയസ്സാവുമ്പോൾ ഒന്നും ചെയ്യാതെ പലതും ചിന്തിക്കുന്ന ഒരു സാധാരണ ഒബ്സർവേഷൻ നടക്കുന്നതിൽ നിന്ന് നമ്മുടെ ജീവിതം ഉജ്ജ്വലവും ധന്യവുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും ശ്രദ്ധയോടുകൂടി എൻ്റെ മുമ്പിലിരുന്ന നിങ്ങൾക്ക് ഏതു ചോദ്യം വേണമെങ്കിലും ചോദിക്കാൻ കുറേ സമയമുണ്ടെന്ന് തോന്നുന്നു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒരു റിസർവേഷനും ഇല്ലാതെ ചോദ്യം ചോദിക്കാം ഞാൻ പറഞ്ഞ വാക്കുകളിലെ ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും വിഷയമുണ്ടെങ്കിലും നിങ്ങളുടെ ദുഃഖം ഇവിടെ വെച്ച് ഒരു വരിയിലൂടെ ആശ്വാസം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അതും നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗിക്കാം ചില കുട്ടികൾ ചിലരുടെ കയ്യിൽ ഇരുന്ന് ഉറങ്ങുന്നത് കൊണ്ട് മിക്കവാറും ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കുമ്പോൾ അവർ ചിലപ്പോൾ പോയി എന്ന് വരും അവരോട് പറയാനുള്ളത് നാളെ പത്ത് മണിക്ക് ലാമറിഡിയൻ ആ ഹോട്ടലിൽ എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റ് പത്ത് മണിക്ക് ജ്യോതിഷത്തെക്കുറിച്ച് ഒരു ക്ലാസ് ഇതേപോലെ പഠന ക്ലാസ്സാണ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും മനസ്സിലാകാത്തതും ഇവിടെ ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കണം മനസ്സിലാവുന്നത് മാത്രമല്ല ഇവിടെയുള്ളത് മനസ്സിലാകാത്തതും ഇവിടെയുണ്ട് എന്ന് മനസ്സിലാക്കണം നന്ദനം എന്ന സിനിമയിലെ കുമ്പിടിയെ വിളിച്ചിട്ട് ദേവപ്രശ്നം വെച്ചിട്ട് പറയുന്നത് അറിയാവല്ലോ ഇല്ലേ ശുക്രൻ ശനിയുടെ ഉള്ളിൽ കൂടെ പോയിട്ട് രാഹുവിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരണതൊക്കെ കൂടി ഇന്നസെൻ്റ് പറയണമാതിരി ഇതൊക്കെ പറയുന്നതിൻ്റെ പുറകിൽ ഇല്ലെന്നും അർത്ഥമുള്ളത് അപ്പുറത്താണെന്നും ഈ ഈ ആഴ്ച നിങ്ങൾക്ക് എന്ന് പറഞ്ഞ പത്രത്തിൽ വരുന്നില്ല ആയില്ല നക്ഷത്രക്കാരന് വാഹനയോഗം എൺപത്തൊമ്പത് വയസ്സായി ഇനി അയാൾക്ക് ഒരു വാഹനേ വേണ്ടു അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചിലർക്ക് വിവാഹയോഗം വിശാഖ നക്ഷത്രക്കാർക്ക് വിവാഹയോഗം അങ്ങനെയൊക്കെ തൊണ്ണൂറ്റൊന്നായി അപ്പോഴാണ് വിശാഖ നക്ഷത്രം ഇതിൻ്റെയൊക്കെ അബദ്ധവും മനസ്സിലാക്കണം എന്നാൽ അതിനകത്തുള്ള സുബദ്ധവും മനസ്സിലാക്കാനുള്ള ഒരു ക്ലാസ് നാളെ ഉണ്ടാവും മറ്റന്നാളെ വൈകുന്നേരം എട്ട് മണിക്ക് ഇതേ സ്ഥലത്ത് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് ആ ജ്യോതിർഗമയ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് ലോകമെമ്പാടും വരുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന കുറേ നെഗറ്റീവുകളിൽ നിന്ന് അതെടുത്ത് എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ മറ്റന്നാളെ നാളെ ഉള്ള ക്ലാസ്സിൽ ഓട്ടോബയോഗ്രഫി റിലീസിംഗ് ഉണ്ടാവും സാധിക്കുന്നവരെല്ലാവരും വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യവും കൂടി പ്രത്യേകം അവരെന്നോട് പറഞ്ഞിട്ടില്ല നമ്മൾ ഇന്ത്യൻ കോൺസുലേറ്റിലാണ് എപ്പോഴും ക്ലാസ് നടത്തുക ഇപ്രാവശ്യം അത് അവൈലബിൾ അല്ല ഇനി മുതൽക്കും അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് സംഘാടകരെല്ലാവരും കൂടി തീരുമാനിച്ചു അത്രയും കൂടി ഉയർന്ന ലെവലിലുള്ള ഒരു സ്ഥലത്ത് ഇത് നടത്തണം അതിന് അവർ പ്രതീക്ഷിച്ച അത്രയും തന്നെ റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലസ്സിങ്ങും ഗൈഡൻസും സപ്പോർട്ടും ഇല്ലാതെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ സാധ്യമല്ല Indian Institute of Scientific Heritage ഇതിനു വേണ്ടി സ്പോൺസർഷിപ്പിനോ കുറേ അധികം ഫ്ലക്സ് അടിച്ച് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല കാരണം ആർക്കെല്ലാം ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ അവരെല്ലാം ഇതിനു മുമ്പും കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പത്ത് ഏക്കർ സ്ഥലത്തുള്ള തൃശ്ശൂരിലെ സെന്ററിൽ ഒരു ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂളുണ്ട് ഒരു ടൈലറിംഗ് ആൻഡ് എംബ്രോയിഡറി കോളേജുണ്ട് കമ്പ്യൂട്ടർ കോളേജായി വൊക്കേഷണൽ ട്രെയിനിങ് കോളേജായിട്ടുണ്ട് അതേപോലെ നല്ലൊരു ലൈബ്രറി ക്യാൻറ്റീൻ ഇങ്ങനെ വളരെയധികം വളർന്നത് എല്ലാം ഇവിടെ നിന്ന് കിട്ടിയ വലിയ സപ്പോർട്ട് കൊണ്ടാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ കുറച്ച് നിന്നും ഭാരതത്തിലുള്ള ധാരാളം വ്യക്തികളും ചെറുതും വലുതുമായിട്ടുള്ള ആ സംഖ്യ കൊണ്ടാണ് അതെല്ലാം സാധിച്ചത് അതേപോലെ സാധിക്കുന്നവർ ഇമെയിൽ തരികയാണെങ്കിൽ തേഴ്സ്ഡേ മെസ്സേജ് എത്തുന്നുണ്ടാവും നമ്മുടെ website W W W dot I I S H O R ജിയിൽ I I S H T V എന്ന് പറഞ്ഞ് കുറേ വീഡിയോ കയറ്റിയിട്ടുണ്ട് നിങ്ങൾക്കത് മുഴുവനും പെർഫെക്റ്റ് ആയി വരുന്നേ ഉള്ളൂ ഈ ലെക്ചറുകൾ പലരുടെയും ലെക്ചറുകൾ കേൾക്കാനുള്ള സൗകര്യവും ഉണ്ടാവുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അംഗങ്ങളാവാൻ ആഗ്രഹിക്കുന്നവർക്ക് വെബ്സൈറ്റിൽ മെമ്പർഷിപ്പ് ഫോമുണ്ട് അല്ലെങ്കിൽ ഇവിടെയും നാളെ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റന്നാൾ ഉണ്ടാവും എന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചതോ പഠിക്കാൻ ഉപയോഗിക്കാത്തതോ ആയ സെക്കൻഡ് ഹാൻഡ് ടെക്സ്റ്റ് പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ ലൈബ്രറിയിലേക്ക് ഓഫർ ചെയ്യാൻ താല്പര്യമുള്ളവർ നാളെയോ മറ്റന്നാളോ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ വലിയ ലഗേജ് ഒന്നുമില്ല അത് ആ ലൈബ്രറിക്ക് പ്രയോജനപ്പെടുത്താമെന്നും അറിയിച്ചുകൊണ്ട് ഇനി ചോദ്യോത്തരത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ധാരാളം കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും അപ്പം ചോദ്യങ്ങളിലൂടെ അതിന് മറുപടി പറയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ചോദ്യോത്തരങ്ങൾക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ അങ്ങയുടെ ഈ ഈ ക്ലാസ് ഞങ്ങൾക്കൊക്കെ വളരെ വളരെ വിലപ്പെട്ട പല അറിവുകളും കിട്ടാൻ സാധിച്ചു പക്ഷേ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ സാമ്പത്തിക മാന്ദ്യവും ജീവിതക്ലേശങ്ങളുമായിട്ട് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ഒരു നല്ല വിഭാഗം ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഈ മാനസികമായിട്ടുള്ള അവരുടെ ഒരുപാട് വ്യഥകളുണ്ട് അതെ അത്തരം ഒരു ഒരു ക്ലാസ്സൊക്കെ അവിടെ ഈ ക്യാമ്പുകളിൽ പോയി നമുക്ക് നടത്താൻ വല്ല ഇത് പറ്റുമോ ഈ രാജ്യത്തിലെ നിയമങ്ങൾ അതിനെത്രത്തോളം അനുവാദം തരുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ അതുകൊണ്ട് അങ്ങനെ ക്യാമ്പുകളിൽ പോയി സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികൾക്ക് ക്ലാസ് എടുക്കുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും പക്ഷേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന സ്വീകരണവും ഒരു തരത്തിൽ തടസ്സമില്ലാത്ത അവസ്ഥയും നല്ല അനുഗ്രഹങ്ങളും ഇനിയും ഇവിടെ വരേണ്ടി വരികയാണെങ്കിൽ ആ വരവിന് തടസ്സമാകരുതെന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് നിയമം എത്ര വരെ ഇതിനെല്ലാം അനുവദിക്കുന്നു എന്നറിഞ്ഞുകൂടാം അതുകൊണ്ടാണ് അങ്ങനെ ശ്രമിക്കാത്തത് അത് വലിയൊരു ഉപകാരമായിരിക്കും തീർച്ചയായിട്ടും ഏതെല്ലാം വിധത്തിൽ സാധിക്കുമോ അതുകൊണ്ട് നമ്മളിപ്പോ കഴിഞ്ഞ പതിനാലാം തീയതി I I S H T V തുടങ്ങിയപ്പോൾ ഇതേമാതിരിയുള്ള ടെൻഷനുകൾ റിലീസ് ചെയ്യാനുള്ള ടി വി സി ഡി ആണ് കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഏത് ചെറിയ കമ്പ്യൂട്ടറിലും വീഡിയോയിലും എടുത്ത് കമ്പ്യൂട്ടർ ടി വിയിൽ കൊടുത്താൽ കാണാൻ സാധിക്കുന്ന വിധത്തിൽ ശ്രമിക്കുന്നുണ്ട് യെസ് അവിടെ നമസ്കാരം ഒരാളുടെ ജീവിതത്തിൽ നമ്മളുടെ കർമ്മത്തിന്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ അതെ അത് ഇപ്പൊ ഓർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലതോ ചീത്തയാവട്ടെ സാധാരണ രീതിയിൽ ചീത്ത ഒരു മോശം ഒരു അനുഭവം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ഒരു കർമ്മബലമാണെന്ന് ഈ ജന്മത്തിൽ എന്തുകൊണ്ട് ഞാൻ തിരിച്ചറിയുന്നില്ല വളരെ തിരിച്ചറിവുണ്ടായാൽ എനിക്ക് എന്തുകൊണ്ട് അടുത്ത ജന്മത്തിലെങ്കിലും നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റുമോ പറ്റുമല്ലോ അതെന്തുകൊണ്ട് എനിക്ക് ആ തിരിച്ചറിവ് നേച്ചർ എനിക്ക് തരുന്നില്ല വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ചോദ്യമാണത് ഈ തിരിച്ചറിവ് ശാരീരികമായിട്ട് ആവശ്യമുള്ളതിനെല്ലാം ശരീരം സ്റ്റിമുലസ് തരുന്നുണ്ട് ശാരീരികമായ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള സ്റ്റിമുലസ് ശരീരം തരുന്നുണ്ട് അതായത് ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കണമെന്നൊരു തോന്നൽ ശരീരത്തിന് വെള്ളത്തിൻ്റെ ആവശ്യം വരുമ്പോൾ ദാഹം വരുന്നു ശരീരത്തിന് ഭക്ഷണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ വിശപ്പ് വരുന്നു ശരീരം ചുറ്റുപാടുകളുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിയർക്കുന്നു അതേപോലെ തന്നെ ബ്രെയിൻ തളരുമ്പോൾ ഉറങ്ങിയേ മതിയാവും ഉറക്കം വരുന്നു ഈ ശരീരത്തിന് ആവശ്യം തരുന്നത് പോലെ മനസ്സിന് ഇൻട്രൻസിക് ആയിട്ടുള്ള ഒരു തേസ്റ്റ് ഉണ്ട് പ്രയാണം ഏതാണ് നല്ലത് എന്നറിയാൻ എത്ര വലിയ കൊലയാളിയോട് വേണമെങ്കിൽ ചോദിക്കുക നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അയാൾ പറയും ശരിയല്ല എൻ്റെ കർമ്മഫലം ഞാൻ അനുഭവിക്കുമെന്ന് എനിക്കറിയാം അപ്പൊ ശരിക്ക് നമ്മളുടെ മനസ്സിനറിയാം കർമ്മഫലം എന്നുള്ളതുണ്ട് അത് നമ്മൾ അനുഭവിക്കും ആ കർമ്മഫലം അനുഭവിക്കുമെന്ന ഓർമ്മയില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തിലില്ല പക്ഷേ നമ്മൾ അതിനെ വേറെ ചിന്താധാരകളിലൂടെ ഡീവിയേറ്റ് ചെയ്യുന്നു റിയലി മനസ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതിനെ നമ്മൾ ഡീവിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ശരിക്ക മറ്റൊന്നിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു മറ്റൊരർത്ഥത്തിൽ വിശപ്പുള്ള വ്യക്തിക്ക് വിശപ്പില്ലെന്ന് ധരിക്കുന്നു ദാഹമുള്ള വ്യക്തിക്ക് ദാഹമുള്ളതല്ല വെറും തോന്നലാണെന്ന് ധരിക്കുന്നു തലവേദനയുള്ള വ്യക്തിക്ക് അത് തലയുടെ കുഴപ്പമൊന്നുമില്ല വേദനയൊന്നും അല്ലെന്ന് ധരിച്ച് സപ്രസ് ചെയ്യുന്ന മാതിരി ഇൻട്രിൻസിക് ഇൻഹറൻ്റ് ആയിട്ടുള്ള അവയർനെസ് ഉണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുമെന്ന് അത് മറ്റ് ചിന്താധാരകളിലൂടെ കവർ ചെയ്തിട്ട് പോകുന്നു മനുഷ്യരുടെ കാര്യത്തിൽ ഏത് അനലൈസ് ചെയ്താലും എടുത്തു പറയാവുന്ന ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിലുള്ളത് കാതറിൻ എന്ന പെൺകുട്ടി വളരെ അബ്നോർമാലിറ്റി കാണിക്കുമ്പോൾ ആ പെൺകുട്ടിയിൽ ഹിപ്നോട്ടിക് റിഗ്രഷൻ നടത്തിയിട്ടാണ് ബ്രയൻ എൽ വൈസ് എന്ന ആ വ്യക്തി ആ കുട്ടിയുടെ പൂർവകാല പല ചരിത്രങ്ങളും കൊണ്ടുവന്നത് ആ പൂർവകാല ചരിത്രങ്ങൾ എന്നുദ്ദേശിച്ചത് പഴയ പല ജന്മങ്ങളുടെ അനുഭവങ്ങൾ ആ അനുഭവങ്ങളെല്ലാം ഈ കുട്ടിയിൽ പ്രകടമാണ് ആ കുട്ടിക്ക് തീയെ കാണുമ്പോൾ പേടിയാവുന്നു വെള്ളത്തിൽ മുങ്ങി മരിച്ചു ഒരു ജന്മത്തിൽ അത് കാരണം കടൽ കണ്ട ആ കുട്ടിക്ക് പേടിയാണ് ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് ബോംബ് എക്സ്പ്ലോഡ് ചെയ്ത് മരിച്ചു പ്രീവിയസ് ജന്മത്തിൽ അതുകൊണ്ട് തീ കണ്ടാൽ പേടിയാണ് അപ്പൊ ഈ പേടി ഭയം കൺഫ്യൂഷൻ അപകർഷത ഒരു തരത്തിൽ മനസ്സിൽ അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്ന നെഗറ്റീവുകളുടെ അക്യൂമുലേഷന്റെ റിഫ്ലക്ഷനാണ് അതറിയാം അത് റിഫ്ലക്റ്റ് ചെയ്യാൻ ചെറിയ ഉപാസന നടത്തണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒന്ന് ചിന്തിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു തമാശ ഒരു ഉദാഹരണം കൂടി പറയാം തമാശ ആയിട്ടുള്ളത് സംഭവിച്ചതാണ് doctor P Raman Kozhikode medical കോളേജിലെ skin specialist M B B S M D bachelor top പ്രൊഫസറാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കൺസൾട്ടന്റാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്ന് കരഞ്ഞോണ്ട് പറഞ്ഞു ഡോക്ടറെ എൻ്റെ ഭർത്താവ് എല്ലാ ദിവസവും വൈകുന്നേരം ലിക്കർ കഴിച്ചു വന്ന് എന്നെ തല്ലും ഞാൻ കുറേ അനുഭവിച്ചു ഡോക്ടറെ പിറ്റേ ദിവസം രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഭർത്താവ് നല്ല സ്വഭാവമാണ് മദ്യം കഴിച്ചാൽ സ്വഭാവം എല്ലാം മാറും കുറേ നേരം കണ്ണടച്ചിരുന്ന് ആ ഡോക്ടർ ആശ്വസിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ സിസ്റ്ററെ സിസ്റ്ററോട് എനിക്ക് ഒരു വലിയ പറയാനുള്ളൂ കഴിഞ്ഞ ജന്മത്തിൽ സിസ്റ്റർ പലർക്കും മദ്യം കൊടുത്ത് പലരുടെയും കുടുംബത്തെ നശിപ്പിക്കാൻ സിസ്റ്റർ കാരണമായിട്ടുണ്ട് അതിൻ്റെ പരിണത ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞു ആ സ്ത്രീ നെഞ്ചത്ത് കഴി കൈവച്ച് പറഞ്ഞത് കൃഷ്ണ ഗുരുവായൂരപ്പ ആശ്വാസമായി എന്നാ പറഞ്ഞത് ചിരിച്ചതല്ല പറഞ്ഞു അവർ ആശ്വാസമായി എന്നാ പറഞ്ഞത് എന്നിട്ട് അവർ എക്സ്പ്ലനേഷൻ കൊടുത്തത് ആ കഴിഞ്ഞ ജന്മത്ത് ഞാൻ ചെയ്തത് മുഴുവനും ഇങ്ങനെ അനുഭവിച്ച് തീർന്നാൽ അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ഈശ്വര ഇങ്ങനെ ദുഃഖം വേണ്ടി വരില്ലല്ലോ അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞാൻ അത് അഭിമുഖീകരിക്കാൻ തയ്യാറാണ് എന്ന വരി ആ സ്ത്രീ പറഞ്ഞു ഇതിന് സയൻറ്റിഫിക്കലി ഒരു അനാലിറ്റിക്കൽ റിസൾട്ട് തരാൻ സാധ്യമേ അല്ല കാരണം സയൻറ്റിഫിക്കലി ആ സ്ത്രീയുടെ എക്സ്പ്ലനേഷനും ഡോക്ടറുടെ എക്സ്പ്ലനേഷനും ഒന്നും യോജിക്കില്ല ഒരു ഐസൊലേറ്റഡ് എക്സ്പ്ലനേഷൻ ആണ് ബ്രയൻ എൽ വീസിന്റെ പുസ്തകത്തിലുള്ളത് അത് ഐസൊലേറ്റഡ് കാലിഫോർണിയയിൽ അവിടെയുള്ള ഒരു പെൺകുട്ടിയുടെ ഇതിന് അത് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഉറപ്പില്ല പക്ഷേ നമ്മൾ അതൊന്ന് ജീവിതത്തിൽ പകർത്തി എന്ന് വിചാരിക്കാം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഒരു സയന്റിഫിക് പ്രൂഫും ഇല്ലെങ്കിൽ പോലും അതെല്ലാം ഞാൻ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ചെയ്തതാണെങ്കിൽ അത് ഇപ്പോൾ അനുഭവിച്ച് തീരട്ടെ ഈശ്വര ഇനിയെങ്കിലും എനിക്ക് ശുദ്ധിയിലേക്ക് പ്യൂരിറ്റിയിലേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ അത് ധന്യമായ ആക്കി മാറ്റാൻ സാധിക്കുമല്ലോ എന്ന് ഒന്ന് ചിന്തിച്ചാൽ അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഭാഗികമായ ഉത്തരം പൂർണ്ണ ഉത്തരായില്ല എന്താ കാരണം എന്തുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ല പ്രകൃതി എന്നാ ചോദിച്ചത് ഓർമ്മിപ്പിക്കുന്നുള്ളതിന് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല പലതും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പലതും പക്ഷെ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല വേറെ ചിലത് കൊണ്ട് നമ്മളത് കവർ ചെയ്യുന്നു അപ്പം പറ്റുന്ന അബദ്ധമാണ് നമ്മുടെ മെമ്മറിയിൽ അത് വരാതെ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഈശ്വരൻ ചിലപ്പോൾ പറയാറുണ്ടെന്ന് കഥയിൽ പറയാറില്ലേ ഞാൻ ബഗറായിട്ട് നിന്റെ വീട്ടിലേക്ക് വന്നു ഞാൻ തുന്നൽക്കാരനായിട്ട് വന്നു നിന്റെ വീട്ടിലേക്ക് പലതായിട്ട് നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നു അപ്പൊക്കെ നീ എന്നെ ആട്ടി ഓടിച്ചു അപ്പൊ വന്ന് ഓർമ്മപ്പെടുത്തിയെങ്കിലും നീ തിരിച്ചറിഞ്ഞില്ല നിന്നെ അതേപോലെ തിരിച്ചറിയിക്കാൻ അതിൻ്റെ ആവശ്യവുമില്ല കാരണം വിശക്കുമ്പോൾ നീ തിരിച്ചറിയുന്നു ഭക്ഷണം കഴിക്കണമെന്ന് ദാഹിക്കുമ്പോൾ നീ തിരിച്ചറിയുന്നു വെള്ളം കുടിക്കണമെന്ന് അപ്പോൾ മൂക്ക് അമർത്തിപ്പിടിച്ചാൽ നീ തിരിച്ചറിയുന്നു കൈ വിട്ട് എയർ അകത്തേക്ക് എടുക്കണമെന്ന് അങ്ങനെ തിരിച്ചറിയാൻ നിനക്ക് ഞാൻ അവസരം നൽകിയതുപോലെ ഈ തിരിച്ചറിവിനെ എടുക്കാത്തത് നിന്റെ കുഴപ്പം എന്ന് ഈശ്വരൻ വിചാരിച്ചു എന്ന് വിചാരിക്കുക അവിടെ അതിൻ്റെ ആൻസർ ഉണ്ട് അതിലപ്പുറത്തെ ഒരു ആൻസർ ആർക്കും പറയാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല നല്ല ചോദ്യം അസല് ചോദ്യം സർ ലൈഫിൽ നമ്മൾ പലതും പ്ലാൻ ചെയ്യുന്നു പക്ഷെ പ്ലാൻ ചെയ്ത പോലെ ഒന്നും സംഭവിക്കുന്നില്ല അതേപോലെ പറയുന്നു എല്ലാവരുടെ ലൈഫിലും ഈശ്വരന്റെ അംശമുണ്ടെന്നും പറയുന്നുണ്ട് സോ അപ്പൊ അങ്ങനെ ഒരവസ്ഥയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഇറ്റ് എവറിങ് ഇറ്റ് ഹാപ്പൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യഥാർത്ഥത്തില് വണ്ടി ഓടിക്കുന്ന സമയത്ത് ആക്സിഡന്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് നമ്മൾ ഓടിക്കാറില്ല ആക്സിഡന്റ് ഉണ്ടാവാതെ ലക്ഷ്യസ്ഥാനത്തെത്തണം തിരിച്ചു വരണം കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും കുട്ടികൾ അവസാനം വരെ പഠിച്ച് ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളിൽ വ്യക്തതയുള്ളതുപോലെ കുറേ അധികം കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട് ഈ വ്യക്തതയുടെയും അവ്യക്തതയുടെയും സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഉയർച്ചയുടെയും താഴ്ചയുടെയും വരവിൻ്റെയും പോക്കിൻ്റെയും ദ്വന്ദ്ം ഇരട്ടകളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് മുമ്പിലുള്ളത് പ്ലാൻ ചെയ്യേണ്ടതെല്ലാം പ്ലാൻ ചെയ്യണം ആ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പോകുമ്പോൾ ഒരിടത്തും എത്തില്ല പ്ലാൻ ചെയ്തു പോയാൽ ലക്ഷ്യം വ്യക്തമാണ് മാർഗം കുറേയൊക്കെ വ്യക്തമാണ് അതിനിടയ്ക്ക് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും സക്സസും ഫെയിലിയറും അഭിമുഖീകരിക്കണമെന്ന് മാത്രം ഒരു ലക്ഷ്യവും ഒന്നുമില്ലാതെ നമ്മൾ ജീവിച്ചു എന്ന് വിചാരിക്കുക ആ ജീവിതത്തിന് ഒരർത്ഥവും ഉണ്ടാവില്ല വ്യാപ്തിയും ഉണ്ടാവില്ല വരുന്നതെല്ലാം വരുന്നു എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ജീവിക്കുക വരുന്നതെല്ലാം അഭിമുഖീകരിക്കാനുള്ള ശക്തി ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുക വരുന്നതെല്ലാം വരുന്നു വിചാരിച്ചിട്ടല്ല നമ്മൾ ആരും ജീവിക്കുക നിങ്ങൾ ദുബായിലേക്ക് വന്നപ്പോഴും വരുന്നതെല്ലാം വരുന്നു വിചാരിച്ചിട്ടല്ല വരുന്നതെല്ലാം വരട്ടെ അപ്പ കാണാന്ന് വിചാരിച്ചിട്ടാ ആ ഉപയോഗിച്ച വാക്ക് അതാണ് അപ്പോൾ വരുന്നതെല്ലാം വരുമ്പോൾ അതിനെ അന്ന് അഭിമുഖീകരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ജീവിക്കുന്നത് അത് തന്നെയാ വേണ്ടത് നല്ല ഉറച്ച മനസ്സുമായിട്ട് മുമ്പോട്ട് പോയാൽ നെഗറ്റീവുകൾ വളരെ കുറയുമെന്നും പോസിറ്റീവുകൾ വളരെ കൂടുതലുമെന്നും അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത്രയും സക്സസ് ആയത് യത് തത് ഭവതി യത് തത് ഭവതി എന്തെന്നാണോ മനസ്സിനകത്ത് നമ്മൾ ഭാവന ചെയ്യുന്നത് അതായിത്തീരും അതാണ് ആ വാക്ക് യത് ഭാവ തത് ഭവതി അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആയിത്തീരുന്നല്ല എന്തായിത്തീരണമോ അവിടേക്കുള്ള പ്രയാണത്തിൽ എങ്ങനെയെങ്കിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വരികയാണെങ്കിൽ അത് ആ സമയത്ത് തരണം ചെയ്യാനുള്ള പ്ലാനിങ് ആവശ്യമാണ് നമസ്തേ നമസ്കാരം ധന്യമായ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് സയന്റിഫിക് ഹെറിറ്റേജ് എന്നാണ് അതെ ഏറ്റവും കൂടുതൽ ഈ സ്ഥാപനത്തിൽ നിന്നും കേൾക്കാനിടയായത് സ്പിരിച്വാലിറ്റിയെ പറ്റിയാണ് അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സയന്റിഫിക് ഹെറിറ്റേജ് എന്നാണ് ഈ ഇതിന് കിട്ടിയിരിക്കുന്ന പേര് പറ്റി ഒന്ന് പറഞ്ഞാൽ വളരെ വളരെ നല്ല ചോദ്യമാണ് പണ്ട് തുടങ്ങിയ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് നവംബർ മാസത്തിൽ പലരും ചോദിച്ചിരുന്നു Indian Institute of Cultural Heritage എന്നാക്കിക്കൂടെ എന്തിനാ സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്നാക്കുന്നത് അന്ന് ഇന്നും സയൻറ്റിഫിക് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം സ്പിരിച്വാലിറ്റി പോലും സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും ഏത് കൺസെപ്റ്റുകളും സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് വളരെ എളുപ്പത്തിൽ ഏത് തലമുറയ്ക്കും ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ആത്മീയത ആത്മീയതയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും ആത്മീയത സയൻസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യും ഇന്ന് ഞാൻ ആ റേഡിയോയിൽ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു അച്ഛനും അമ്മയ്ക്കും സമയമില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധ്യമല്ല അവര് കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് മക്കൾക്ക് ഉപദേശം കൊടുക്കാം ഫിസിക്സ് പഠിപ്പിക്കുന്ന സമയത്ത് മക്കൾക്ക് ഉപദേശം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് ആറ്റത്തിന്റെ സ്ട്രക്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ന്യൂക്ലിയസ് പോസിറ്റീവാണ് ഇലക്ട്രോൺ നെഗറ്റീവാണ് വിരുദ്ധ സ്വഭാവമുള്ള രണ്ടും ആറ്റത്തിനകത്ത് എത്ര സമഞ്ജസമായിട്ട് ഒരുമിച്ചിരിക്കുന്നു അതേപോലെ മക്കളെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഈ ആറ്റത്തിൻ്റെ സ്ട്രക്ചറും കൂടി ചേർത്ത് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ലേ അതേപോലെ തന്നെ സൂര്യനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു പിന്നെയും പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിശക്തമായ കാറ്റടിക്കുന്നു മരങ്ങൾ ഇങ്ങനെ വളയുകയും ഒടിയുകയും ചെയ്യുന്നു അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മക്കളോട് പറയാ ജീവിതത്തിൽ മനുഷ്യന് മാത്രമല്ല സുഖവും ദുഃഖവും പ്രശ്നങ്ങളും ആ ചെടികൾക്കുമുണ്ട് അതനുഭവിക്കുന്ന വേദന നോക്കുക അതാരോടാ കംപ്ലൈന്റ് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ വീട്ടിനകത്ത് കയറിയിരിക്കാം ആ ചെടികൾക്ക് അത് സാധിക്കില്ല അതുകൊണ്ട് മകനെ മകളെ ഈ ജീവിതത്തിൽ ഭൂമിയിൽ ജനിച്ച സർവചരാചരങ്ങൾക്കും ദുഃഖമുണ്ട് അതെല്ലാം അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കണം ആ കാറ്റ് വരുന്നത് കൊണ്ട് ആ മരങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കും അതിലെല്ലാ റിങ്ങുകളും വളരെ സ്ട്രോങ് ആയിരിക്കും അതാണ് ആ സയൻസ് ജീവിതത്തിന്റെ മൂല്യം അതുകൊണ്ട് കയ്യ് രണ്ടും രണ്ട് വശത്തേക്ക് നീട്ടിയാൽ മുമ്പിൽ കാണുന്ന നൂറ്റി എൺപത് ഡിഗ്രിയിൽ മോഡേൺ സയൻസിന്റെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതൽ പുറകിലൊരു നൂറ്റി എൺപത് ഡിഗ്രിയുണ്ട് ഈ നൂറ്റി എൺപത് ഡിഗ്രിയിൽ എക്സ്പീരിയൻസബിൾ സ്പിരിച്വൽ നോളജ് വളരെ കൂടുതലാണ് ഇത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പൂർണ്ണമാവും ഈ നൂറ്റൻപതും ആ നൂറ്റൻപതും കൂട്ടിച്ചേർത്താൽ മുന്നൂറ്റി അറുപത് സർക്കിൾ പൂർണ്ണമാകുന്നത് കൊണ്ട് ആത്മീയമായിട്ട് പറയാൻ ധാരാളം ആൾക്കാരുണ്ട് ആത്മീയമായിട്ട് ശാസ്ത്രത്തെയും ശാസ്ത്രീയമായിട്ട് ആത്മീയതയെയും പറയാൻ ഒരു ആൽബർട്ട് ഐൻസ്റ്റീനും ഒരു രംഗനാഥാനന്ദ സ്വാമിയും ഒരു ജെ സി ബോസുമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ളവർ ആവശ്യമായതുകൊണ്ട് ജനങ്ങൾക്ക് തോന്നണം സയൻസ് ശുദ്ധമായ ആത്മീയതയിൽ നിന്ന് അന്യമല്ല അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് Indian Institute of Scientific Heritage എന്ന് വരുമ്പോൾ ആ സയൻസിനകത്ത് എല്ലാം പെടും വളരെ നല്ല ചോദ്യങ്ങളാ നമസ്കാരം സാർ ഈ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ആപേക്ഷികമല്ലേ വളരെ ശരിയായിട്ടുള്ള ചോദ്യം യെസ് അതിന് എക്സ്പ്ലനേഷൻ വേണോ ഒന്ന് ആലോചിച്ച് നോക്കാം ഒമാനിൽ ഒരു വളരെ വലിയൊരു സയൻറ്റിസ്റ്റ് ഐ എസ് ആർ ഒരു സയൻറ്റിസ്റ്റാണ് ഡൗസിങ് റോഡ് കൊണ്ടുപോയിട്ട് അവിടുത്തെ പ്രഗത്ഭനായ ഒരു വ്യക്തിയുടെ അടുക്കളയിൽ ചെന്നു ആ അടുക്കളയിൽ ചെന്ന് ഈ ഡൗസിങ് റോഡ് കാണിച്ചിട്ട് പറഞ്ഞു ഈ അടുക്കള നെഗറ്റീവാണ് എന്നിട്ട് അടുത്ത മാസം ഞാൻ അവിടെ പോയിരുന്നു മസ്കറ്റിൽ പോയിരുന്നു അത് കഴിഞ്ഞ് ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ ഡൗസിങ് റോഡ് കാണിച്ച് പറഞ്ഞു ഇവിടെ ഈ നെഗറ്റീവ് എനർജി ഉണ്ട് ഈ ഗേറ്റും അടയ്ക്കണം പിന്നെന്താ ചെയ്യുക വലിയ പുറകിലൊരു വലിയ ഹാളുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇവിടെ വളരെ പോസിറ്റീവ് എനർജി ഈ അടുക്കള ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം ഗേറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം ആ മനുഷ്യന് ഏഴ് കോടി രൂപ മുടക്കിയിട്ട് ഈക്വലൻ്റ് ഒമാനി റിയാൽ മുടക്കിയിട്ടാണ് ഈ അടുക്കള മുഴുവനും മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ചെന്നത് ഗേറ്റ് മാറ്റിയാലുള്ള പ്രശ്നം അദ്ദേഹത്തിന് ഏഴ് കാറുണ്ട് സൂപ്പർ കാറുകളുണ്ട് ഈ ഗേറ്റിൽ കൂടെ കടന്നാലേ അവിടെ കാറിടാൻ പറ്റുള്ളൂ എന്നിട്ട് ഈ നെഗറ്റീവ് എനർജി എന്ന പേരിൽ ഒരു വലിയ സയന്റിസ്റ്റ് വന്ന് കാണിച്ച അബദ്ധത്തിന്റെ പരിണതഫലം അത്രയും വലിയ വീട്ടിനകത്ത് കാറും കയറ്റാൻ പറ്റില്ല അടുക്കള ഓടി സ്ഥാനത്താണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് റിലേറ്റീവ് ടേം ആണ് അത് മാത്രമല്ല റിലേറ്റീവ് ടേം ട്രൂ എന്ന് പറയുന്നത് റിലേറ്റീവ് ടേം ആണ് ട്രൂത്ത് എന്ന് പറയുന്നത് അബ്സൊല്യൂട്ട് ടേം ആണ് ട്രൂ എന്ന് പറയുന്നത് റിലേറ്റീവ് ടേം ആണ് the sun rises in the east true ആണ് ട്രൂത്ത് അല്ല sun rises in the east true ആണ് അത് ട്രൂത്ത് അല്ല കാരണം sun does not rise sun never sets at all sun is standing as such and the earth is rotating ഈ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് സൺറൈസും സൺസെറ്റും ഉള്ളത് അപ്പോൾ ട്രൂവും ട്രൂത്തും വ്യത്യാസമുണ്ട് നല്ലതും ചീത്തയും വ്യത്യാസമുണ്ട് സ്വാദുള്ളതും സ്വാദില്ലാത്തതും വ്യത്യാസമുണ്ട് ഓപ്പോസിറ്റ് ആണ് എന്ന് തോന്നും പക്ഷേ അത് എല്ലാം കോംപ്ലിമെന്ററി ആണ് റിലേറ്റീവാണ് എനിക്ക് സ്വാദമുള്ളത് നിങ്ങൾക്ക് സ്വാദം ഉണ്ടാവണമെന്നില്ല എനിക്ക് ചൂടെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ചൂടെന്ന് തോന്നണമെന്നില്ല തണുപ്പായിട്ട് തോന്നിയെന്ന് വരാം നിങ്ങൾക്ക് ഉയരമുള്ളതെന്ന് തോന്നിയാൽ പണ്ട് തമാശന് പറയാറുണ്ട് ഒരു വര ബോർഡിൽ വരച്ച് കുട്ടിയോട് പറഞ്ഞു മുറിക്കാതെ ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ എന്ന് ഒരു വര ബോർഡിൽ വരച്ച് അതിനെ മുറിക്കാതെ ചെറുതാക്കാൻ പറ്റുമോ എന്ന് എല്ലാ കുട്ടികളോടും ചോദിച്ചു ടീച്ചർ ഒരു കുട്ടിക്കും പറ്റിയില്ല അവസാനം ഒരു കുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞു പറഞ്ഞു മോൻ വന്നിട്ട് അതൊന്ന് ചെറുതാക്കാൻ പറഞ്ഞു ആ കുട്ടി ഇവിടെ വന്നിട്ട് വേറൊരു വലിയ വര വരച്ചു വലിയ വര വരച്ചപ്പോൾ ഈ വര ചെറുതായി അപ്പൊ മുറിക്കാതെ ചെറുതാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പുറത്ത് വലിയ വര വരച്ചപ്പോൾ ഇപ്പുറത്തത് ചെറുതായി അതുകൊണ്ട് പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്നുള്ളത് ഏത് രീതിയിൽ ഡിഫൈൻ ചെയ്യാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിനും മനസ്സിനും ശാശ്വതമായ നന്മ വരുത്തുന്ന എനർജി ഏതാണോ അത് അയാളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ് ആ മനുഷ്യനും മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും ശാശ്വതമോ ടെമ്പററിയോ ആയിട്ടുള്ള തിന്മകൾ വരുത്തുന്ന എനർജി ഏതാണോ അത് നെഗറ്റീവ് എനർജിയാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് മാഗ്നറ്റ് വളരെ നല്ലതാ ഒരു പത്ത് മിനിറ്റ് തല തലേണയുടെ ചുവട്ടിൽ വെച്ച് കിടന്നു നോക്കൂ മാഗ്നറ്റ് വെച്ച് കിടന്നാൽ പത്താമത്തെ മിനിറ്റ് തലവേദന ഉണ്ടാവും അപ്പം ആ മാഗ്നറ്റിക് എനർജി നിങ്ങൾക്ക് നെഗറ്റീവാണ് ആ മാഗ്നറ്റിക് എനർജി നെഗറ്റീവാണ് തീയ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത് എന്ന് കൈകെട്ടി നിൽക്കുക പണ്ടുള്ളവർ പറയും തീ കാഞ്ഞാൽ മേക്കായും മേല് കാഞ്ഞാൽ അസ്ഥി കായും അസ്ഥി കാഞ്ഞാൽ ഗുസ്തി കായും ഗുസ്തി കാഞ്ഞാൽ ചത്തുപോകും മനസ്സിലായോ പറഞ്ഞത് അപ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ആ എനർജി ബിയോണ്ട് എ ലെവൽ ശരീരത്തിന് നെഗറ്റീവാ അപ്പം അവിടെ നെഗറ്റീവ് എനർജിയാ നല്ല തണുപ്പുള്ളപ്പോൾ തീയിൻ്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ അതേ തീ നെഗറ്റീവ് അല്ല കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും നല്ല വാമിങ് എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ റിലേറ്റീവ് ആണെന്നുള്ളത് വളരെ ശരിയാണ് ചിലത് പെർമനൻ്റ്ലി നെഗറ്റീവാണ് ശരീരത്തിനും മനസ്സിനും അത് നമുക്ക് അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് ഉപയോഗിക്കുന്നു പക്ഷേ അന്ധവിശ്വാസങ്ങളിലൂടെയും ദുരാചാരങ്ങളിലൂടെയും കടന്നുകൊണ്ടല്ല അത് എടുക്കുകയും അല്ലെങ്കിൽ കൊടുക്കുകയും ചെയ്യേണ്ടതാണ് യെസ് സാർ അപ്പൊ ഈ പറഞ്ഞോ ആരോ ഒരാൾ ചോദിക്കുന്നുണ്ട് ആ സർ ഈ ഡ്രൗസിംഗ് റോഡ് ആ നെഗറ്റീവ് നെഗറ്റീവ് എനർജി പോസിറ്റീവ് അതായത് ക്ലോക്ക് വൈസ് ആയിട്ടും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ആവുന്നുണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് ഡൗസിംഗ് അല്ല ഡൗസിംഗ് ഓ ഡൗസിംഗ് അപ്പൊ അതെന്താണ് ആക്ച്വലി യഥാർത്ഥത്തില് അത് ഇടത്തോട്ടും വലത്തോട്ടും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ അത് കയ്യിൽ പിടിച്ചല്ല നോക്കേണ്ടത് നല്ലൊരു സിസ്റ്റത്തിൽ വെച്ച് വിൻഡ് കാറ്റില്ലാത്ത സമയത്ത് കയ്യിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത സമയത്ത് അതവിടെ വെച്ച് എന്നിട്ട് വേണമെന്നുള്ളവർ ക്യാരറ്റ് ചുവട്ടിലേക്ക് കൊണ്ടുവരിക ബീറ്റ്റൂട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ ചൂല് കൊണ്ടുവരിക ചാണകം കൊണ്ടുവരിക അത് തന്നെ തിരിയുന്നുണ്ടോ എന്ന് നോക്കുക എൻ്റെ കയ്യിൽ പിടിച്ച് ഡൗസിങ് റോഡ് താഴത്തേക്കും ഇപ്പുറത്തേക്കും ആക്കാനൊന്നും ഒരു വിഷമവും ഇല്ല ഒരു സെക്കൻഡ് മതി എനിക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നിയതിന് ഇത്തിരി ഉയർത്തിയാൽ അത് വലത്തോട്ട് പോകും എനിക്ക് നെഗറ്റീവ് ആണെന്ന് തോന്നിയാൽ പതുക്കെ ഒന്ന് താഴ്ത്തിയാൽ അത് ഇങ്ങോട്ട് വരും അത് വേണമെന്ന് വെച്ച് ചെയ്യണമെന്നില്ല അൺഇൻറ്റൻഷനലി ഇൻവോളണ്ടറി മസിൽസും വർക്ക് ചെയ്യും വോളണ്ടറി മസിൽസ് മാത്രമല്ല വർക്ക് ചെയ്യുക നമ്മുടെ മനസ്സിനകത്തൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എൻ്റെ കയ്യിലെ ഇൻവോളണ്ടറി മസിൽസിനും അത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ആ ഡൗസിങ് റോഡ് അത് ഡൈവേർജ് ചെയ്യുന്നുണ്ടോ കൺവെർജ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ പോസിറ്റീവാണോ നെഗറ്റീവാണെന്ന് ഇപ്പൊ പറയുന്ന ഭാഷയിൽ തെളിയിക്കണമെങ്കിൽ ഫുൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഒരു സ്ഥലത്ത് വെച്ച് മെറ്റീരിയൽ ചുവട്ടിലേക്ക് കൊണ്ടുവരിക ഇത് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുകയല്ല വേണ്ടത് കയ്യിൽ ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് പിടിച്ച് ഡൗസിംഗ് റോഡ് നോക്കിയാലും ഒരു റിസൾട്ടും കിട്ടില്ല തലശ്ശേരിയിലെ വളരെ രസകരമായ ഒരു അമ്പലത്തിൽ ഒരു തിരുമേനി കിഴക്കോട്ടും പടിഞ്ഞാട്ടും വിളക്ക് കത്തിച്ചു വെച്ചു എന്ന് ധരിച്ച് ആ വിളക്കിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഡൗസിംഗ് റോഡ് കഴിച്ചിട്ട് പത്തറുപത് പേരോട് പറഞ്ഞു കണ്ടില്ലേ കിഴക്കോട്ടും പടിഞ്ഞാട്ടും വിളക്ക് കത്തിച്ചു വെച്ചപ്പോൾ ഡൗസിംഗ് റോഡ് ഡൈവേർജ് ചെയ്തു ഇതാണ് പോസിറ്റീവ് ഇനി ഞാൻ തെക്കോട്ടും വടക്കോട്ടും വെച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ വിളക്ക് ഇങ്ങനെ തിരിച്ച് തെക്കോട്ടും വടക്കോട്ടും ആക്കിയിട്ട് ഡൗസിംഗ് റോഡ് കാണിച്ചു അത് കൺവെർജ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു സദസ്സ് ചിരിച്ചു എന്താ കാരണം അറിഞ്ഞോ അറിയാതെയോ ഇപ്പം വെച്ചതാണ് കിഴക്കും പടിഞ്ഞാറും ആ തിരുമേനി ചേർപ്പുകാരനാ തൃശ്ശൂർ ചേർപ്പുകാരനാ അദ്ദേഹം ഒരു ഒരു കാടിൻ്റെ ഒരു ഇതാ കുറെ അപ്പുറത്തിപ്പുറത്തൊക്കെ പത്ത് ഏക്കർ കാടും ഇപ്പുറത്തൊരു കുളവും അതിൻ്റെ സൈഡിലായിരുന്നു പ്രഭാഷണം ഞാൻ അവിടെ പോവാറുണ്ട് അവിടെയായിരുന്നു പ്രഭാഷണം അപ്പോൾ അതിനകത്ത് കയറിയവന് ഏത് കിഴക്ക് ഏത് പടിഞ്ഞാറെന്ന് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല അവർക്ക് ദുരുദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് വെക്കലും ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യലും എല്ലാം ഒരുമിച്ചായി അപ്പൊ കിഴക്കും പടിഞ്ഞാറും എന്നുള്ളതിന് പകരം ആദ്യം വെച്ചത് വടക്കും തെക്കുമായിരുന്നു അത് പോസിറ്റീവായി മറ്റേത് നെഗറ്റീവായി എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ റിവേഴ്സുമായി അത് കഴിഞ്ഞ് അവരെല്ലാവരും കൂവി നാച്ചുറലി കൂവും അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുക ചെയ്തത് അതുകൊണ്ട് ഡൗസിംഗ് റോഡ് ഉപയോഗിച്ച് ചെയ്യുന്നത് ജർമ്മനിയിൽ ചെയ്യുന്നുണ്ടാവാം പേറ്റന്റ് എടുക്കുന്നുണ്ടാവും മണ്ണിന്റെ അടിയിൽ കൂടെ പോകുന്ന വെള്ളം അതിൻ്റെ കറന്റ് അറിയാൻ വേണ്ടി ഡൗസിംഗ് റോഡ് ഉപയോഗിക്കുന്നുണ്ടാവും വെള്ളം ചുവട്ടിക്കൂടെ പോകുന്നുണ്ടെന്ന് അറിയാൻ ഡൗസിംഗ് റോഡ് ഉപയോഗിച്ചിട്ട് വെള്ളം ഉണ്ടെന്ന് അറിഞ്ഞ് കുഴിച്ച് വെള്ളം കിട്ടിയാൽ ഭാഗ്യമായി കിട്ടിയില്ലെങ്കിൽ ആരോടും ഉണ്ടാൻ പോകണ്ട അല്ലാതെ ഡൗസിംഗ് റോഡിന് അങ്ങനെയുള്ള കപ്പാസിറ്റികളൊക്കെ ഉണ്ടെന്നുള്ളത് പ്രചരിപ്പിക്കുന്നത് വളരെ യുക്തിക്ക് നിരക്കുന്നതല്ല സയന്റിഫിക്കും അല്ല ചില റിസൾട്ട് കിട്ടിയെന്ന് വരും അത് ഇതൊന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ കിട്ടിയെന്ന് വരും സർ സമയം അധികരിച്ചുകൊണ്ട് ഇതായിരിക്കും ലാസ്റ്റ് ചോദ്യം സാർ ഇത് കുറച്ച് ക്രിട്ടിസൈസിങ് ആണെങ്കിൽ എക്സ്ക്യൂസ് മീ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് പറയാം ആക്ച്വലി സാർ കർമ്മത്തെ പറ്റി സംസാരിച്ചു അപ്പം കർമ്മം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഓരോ പെർസെപ്ഷൻ ആണ് ഓരോ പെർസ്പെക്റ്റീവ് ആണ് കർമ്മത്തെ പറ്റി അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കൂടുതൽ ആൾക്കാർക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് സേവനം ചെയ്യുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എനിക്ക് ഏറ്റവും കർമ്മമായിട്ട് എനിക്ക് തോന്നണം എക്സലന്റ് ഞാനൊരു സംശയം ചോദിച്ചു സാർ ക്രിട്ടിസൈസിങ് ആണെങ്കിൽ ക്ഷമിക്കണം ഒരു കുഴപ്പമില്ല ഇതുപോലൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ ഇതുപോലെ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ട് മാത്രം അവനോൻ അവനോന്റെ കർമ്മം ചെയ്യുന്നുണ്ടോ അതേ മറ്റുള്ളവൻ ഈ പൈസ ഉണ്ടെങ്കിൽ ഇവിടെ പല ലേബർ ക്യാമ്പിലും അദ്ദേഹം പറഞ്ഞ പോലെ പല ലേബർ ക്യാമ്പിലും ഈ പൈസ മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പലർക്കും നാട്ടിൽ പോകാം അല്ലെങ്കിൽ ഒരു മാസം സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം തീർച്ചയായിട്ടും ഞാൻ ചോദിക്കണ ഞാൻ ക്രിട്ടിസൈസിങ് ആണെങ്കിൽ ക്ഷമിക്കണം ഡോണ്ട് വറി അത് ഇടയ്ക്കിടയ്ക്ക് പറയണ്ട ആദ്യം പറഞ്ഞല്ലോ ആ but but I still go to only so അതാണ് എൻ്റെ ഒരു സംശയം കാരണം ഈ രണ്ട് മണിക്കൂർ നമ്മൾ ഈ ഒരു താജ് ഹോട്ടലിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് മാത്രം എല്ലാവരും കർമ്മം ചെയ്യണമെന്നുണ്ടോ ഇതിന് വെളിയിലേക്ക് പോയാൽ people will still become the same അപ്പൊ എന്താ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇത് വേണ്ടതാണോ ഉദ്ദേശിച്ചത് എന്നല്ല ഉദ്ദേശിച്ചത് പിന്നെ സാർ ഇത് ഇത് ഇതിന്റെ ഒരു ഒരു റെലവൻസ് ആണ് ഞാൻ സാർ ചോദിച്ചത് വളരെ നിങ്ങൾ പറഞ്ഞതിനെ കണ്ട് കുറച്ച് സ്പ്ലിറ്റ് ചെയ്യാം ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇത് നടത്തണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇത്രയും പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്ഥലം ഇന്ത്യൻ കോൺസുലേറ്റ് ഓഫീസായിരുന്നു അത് ലഭ്യമല്ല അവിടെ പല ആൾട്ടർനേറ്റീവുകളും നോക്കിയിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോൾ പലരുടെ മുമ്പിലും അതിൻ്റെ സ്പോൺസർഷിപ്പും ബാക്കിയുള്ളതും ചോദിച്ച് ഏറ്റവും മിതമായ നിരക്കിൽ ഒരു കപ്പ് കാപ്പി പോലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല കാരണം അത് അഫോർഡബിൾ അല്ല വേറെ ഒന്നും അഫോർഡബിൾ അല്ല ഇവിടെ നമുക്ക് സാധിക്കുന്നത് ഇത്ര പേര് വന്നാൽ ഇരിക്കാനുള്ള ഒരു സ്ഥലം വേണം സ്കൂളിൽ നടത്താനുള്ള ക്രൈറ്റീരിയ അല്ല അതിന് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ഇവിടെ പല രീതിയിലും പലതും നടക്കുന്നുണ്ട് ശ്രദ്ധിച്ചു വേണം ഇതേമാതിരിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ എന്ന് വ്യക്തമായിട്ട് അറിവ് കിട്ടിയപ്പോൾ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും നടത്തുന്നതിന് പകരം കുറച്ച് ആയിട്ട് നടത്താമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇത് നടത്തിയത് പിന്നെ വളരെ കൂടി ഈ ഈ ഹോട്ടലിലെ ഉടമസ്ഥര് ഇവിടെ പ്രവർത്തിക്കുന്നവർ വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു റേറ്റ് നമുക്ക് തരികയുണ്ടായിട്ടുണ്ട് അവർ അതിന് ഒരു സന്മനസ് കാണിക്കുകയും ചെയ്തു ഒന്ന് രണ്ട് നല്ല വ്യക്തികൾ അത് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു അവർക്കും ഈ ഹോട്ടലുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം ഇതേപോലെയുള്ളൊരു ഹോട്ടലിൽ വേണ്ട എന്ന് അങ്ങക്ക് തോന്നുകയാണെങ്കിൽ നിയമപരമായിട്ട് ഈ രാജ്യത്തിന്റെ നിയമ നിർമ്മാണ വ്യവസ്ഥകൾക്കും നടപ്പിലാക്കുന്നതിന്റെ വ്യവസ്ഥതയ്ക്കും ഒരിക്കലും എതിര് വരാത്ത വിധത്തിൽ നല്ലൊരു സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ ആദ്യത്തെ ചോയ്സ് അതേ എടുക്കുള്ളൂ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇങ്ങനെ ഒരു ക്ലാസ് നടത്തണമെന്ന് ഒരാഗ്രഹവും ഇല്ല ഈ കാശ് കൊണ്ട് എത്ര ക്യാമ്പിലോ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ എത്രയോ പേർക്ക് കാറ്ററാക്ട് ഓപ്പറേഷൻ നടത്തുന്നുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ അമ്പലത്തിനകത്ത് വെച്ചിരിക്കുന്ന ഭണ്ണാരം മുഴുവനും അന്തർക്കും അനാഥർക്കും വൃദ്ധർക്കുമുള്ള സഹായത്തിനാണ് അമ്പലത്തിലെ ഭണ്ണാരത്തിന്റെ പൈസ മുഴുവൻ ഉപയോഗിക്കുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന പൈസയുടെ എൺപത് ശതമാനവും പോകുന്നത് എട്ട് പത്ത് സെന്ററുകളുണ്ട് കോട്ടയത്തും വയനാട്ടിലും പാലക്കാടിലും അവിടെയുള്ള പാവങ്ങൾക്ക് പോയതിനു ശേഷമേ ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ പാവങ്ങൾക്ക് ഉടുത്ത ഡ്രസ്സോ ഉടുക്കാത്ത ഡ്രസ്സോ വാഷ് ചെയ്ത് ഡ്രൈ ക്ലീൻ ചെയ്ത് തേച്ച് അവർക്ക് കണ്ണട വേണ്ടവർക്ക് അത് കോണ്ടാക്ട് ലെൻസ് വേണ്ടവർക്ക് അത് പുസ്തകം വേണ്ടവർക്ക് പുസ്തകങ്ങളിൽ പുസ്തകം കൊടുത്ത് ഒരാളുടെയും മുമ്പിൽ ഷോ ഇല്ലാതെ നമ്മൾ അതെല്ലാം സമർപ്പിക്കുന്നു ഒരു പഞ്ചായത്ത് മെമ്പറേയും പറയാറില്ല ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകം കൊടുക്കാൻ പറ്റാത്തവരുടെ ലിസ്റ്റ് തരിക അതിന് എത്ര എമൗണ്ട് ആയെന്ന് പറയുക അവിടെ ചെക്ക് എഴുതി കൊടുത്തിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവർത്തകർ വരിക ഒരാളെയും വിളിച്ചിട്ട് സ്റ്റേജിൽ വിളിച്ചിട്ട് ഈ കുട്ടികൾക്ക് പുസ്തകം കൊടുക്കാറില്ല അപ്പോൾ പാവങ്ങൾക്ക് പുസ്തകം കൊടുക്കാം വളരെ പാവപ്പെട്ട വീട്ടുകാർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയുടെ സ്റ്റീൽ പാത്രം കിച്ചൺ സെറ്റായിട്ട് ഒരു കിറ്റായിട്ട് കൊടുക്കാം വൃദ്ധർക്ക് അനാഥർക്ക് നമ്മുടെ കുറേ അന്ധമായിട്ടുള്ള അനാഥമായിട്ടുള്ള ഓർഫനേജസ് ഉണ്ട് അറ്റിങ്ങലുണ്ട് എറണാകുളത്തുണ്ട് കൊടുങ്ങല്ലൂരുണ്ട് ഷൊർണൂരുണ്ട് നമ്മുടെ ബാലരാമപുരത്ത് നെയ്യാറ്റിങ്കരയിൽ എല്ലാ സ്ഥലത്തേക്ക് എല്ലാ മാസവും അഞ്ചാം തീയതിക്കുള്ളിൽ കുറേ എമൗണ്ട് ആ എമൗണ്ട് എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവർത്തകർ സ്വയം കണ്ടെത്തുകയും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുകയുമാണ് കൊടുക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നടത്തിയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന് ഒരു അസാധാരണമായ ഷോ നടത്തണമെന്ന് പോയിന്റ് വൺ പെർസെന്റ് പോലും ഇല്ല അത് തന്നെയാണ് ഇവിടെ സ്റ്റേജ് ഇല്ലാത്തത് ബൊക്കെ ഇല്ലാത്തത് പൊന്നാട ഇല്ലാത്തത് ഒരു ഷോയും ഇല്ലാത്തത് ഈ വീഡിയോ ക്യാമറ വരാൻ തന്നെ കാരണം അത് വീഡിയോ സി ഡി ആക്കി മാറ്റിയിട്ട് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അങ്ങ് വിമർശിച്ചിട്ടില്ല ഇതേപോലെയുള്ള അഭിപ്രായങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും സ്വീകാര്യ വളരെയധികം കാര്യമായിട്ട് സ്വീകരിക്കുന്നത് ക്യാമ്പുകളിൽ ചെന്ന് ഡോക്ടർ ഇവിടെ സാറ് പറയുകയുണ്ടായി ക്യാമ്പുകളിൽ ചെന്ന് നടത്തുന്ന ക്ലാസ് അല്ലേ നടത്താൻ വളരെ സന്തോഷമേ ഉള്ളൂ ഇവിടുത്തെ നിയമം എത്രത്തോളം അനുവദിക്കുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ ഇവിടുത്തെ നിയമത്തിൽ നിന്ന് വൺ മില്ലിമീറ്റർ വ്യതിചലിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതേപോലെ തന്നെ ഇവിടുത്തെ പ്രവർത്തകർ ഇന്ന് ഡോ മിസ്റ്റർ കൃഷ്ണമൂർത്തിയോട് ചോദിച്ചേക്കാം ഞങ്ങൾ ഇന്ന് അറബി റേഡിയോയിൽ പോയപ്പോൾ അവർ പറയുകയുണ്ടായി സുഗതകുമാരി ടീച്ചർ അഭയ നടത്തുമ്പോൾ അവിടെ കുറേ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റണില്ല അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവർ എഴുപത്തയ്യായിരം രൂപ അവിടെ ഇരുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നെടുമങ്ങാടിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞു ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അമ്മയ്ക്ക് കിഡ്നി വർക്ക് ചെയ്യണില്ല എന്തെങ്കിലും സഹായിക്കണം അപ്പോഴും അവർ തന്നെയാണ് കയ്യിൽ നിന്ന് കാശെടുത്ത് ഞങ്ങൾ ഉടനെ അയക്കാം അഡ്രസ്സ് മാത്രം കളക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തകർ നിരന്തരം അതാ ചെയ്യുന്നത് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് വാക്ക് തരുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടല് വേണ്ട വേറെ ഇക്വലന്റ് ആയിട്ട് ചെറിയൊരു ഹോട്ടൽ ഉണ്ടെങ്കിൽ ചെറിയൊരു സ്ഥലമുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ നെഞ്ചത്ത് കൈവച്ച് പറയുന്നു അതിനായിരിക്കും ആദ്യത്തെ ചോയ്സ് തരുന്നത് കൂടി അങ്ങക്ക് വാക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മറുപടി അങ്ങക്ക് സ്വീകാര്യമായോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ സന്തോഷമുണ്ട് ആനന്ദം അങ്ങ് ഇതേപോലെയുള്ള ചോദ്യം ചോദിക്കുമ്പോഴാണ് പലതും അല്ലാതെ പറയാൻ പറ്റാത്തത് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ പറയാൻ സാധിക്കുള്ളൂ അല്ലാതെ കുറേ കാര്യം പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇതൊക്കെ പറയേണ്ട കാര്യം എന്ത് എന്ന് വേറൊരാൾ ചോദിച്ചാൽ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറഞ്ഞതെന്ന് പറയാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് അവസരം കിട്ടുന്നത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ ഇത്രയും ശ്രദ്ധയോടുകൂടി അല്പം വിരസമായ ഒരു സബ്ജക്റ്റ് ആണെങ്കിലും കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ഓർമ്മിക്കുക നമുക്കെല്ലാം കർമ്മയോഗികളാകാൻ വേണ്ടി വലിയ ആത്മീയ ബാക്ക്ഗ്രൗണ്ടോ വലിയ പാണ്ഡിത്യമോ ഒന്നും ആവശ്യമില്ല എവിടെയാണോ കർമ്മം ചെയ്യുന്നത് അത് ധന്യമായ കർമ്മമാക്കി മാറ്റാനും സന്തോഷത്തോടുകൂടി ആ കർമ്മഫലം അനുഭവിക്കാനും ജീവിതത്തിൽ അവസാന ശ്വാസം വരെ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും ധന്യമായ ഒരു ജീവിതം അനുഭവിക്കാനും ജഗതീശ്വരൻ അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ രാഷ്ട്രത്തിൻ്റെ മക്കളായി എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ പ്രണാമം പ്രണാമം പ്രണാമം നമസ്കാരം